ഇന്ന് നമ്മൾ നോക്കുന്നത് ശാരീരികമായ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങളാണ് അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് ആരോഗ്യത്തെ ആഹാരവുമായി ബന്ധപ്പെടുത്തിയിരുന്നു അതിൽ കുറേ ആചാരങ്ങളുണ്ട് ഇന്ന് നോക്കുക ഏകാദശി ദിവസം വ്രതമനുഷ്ഠിക്കണമെന്ന് പറയാറുണ്ട് ഏകാദശി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഏകം ഒന്ന് ദശം പത്ത് ഏകാദശി പതിനൊന്ന് എന്നർത്ഥം ഇതിലുള്ളൂ ഒരു പക്ഷത്തിൽ ശുക്ലപക്ഷം കൃഷ്ണപക്ഷം അതായത് വെളുത്ത വാവ് മുതൽക്ക് അടുത്ത കറുത്ത വാവ് വരെ കറുത്ത വാവ് മുതൽക്ക് അടുത്ത വെളുത്ത വാവ് വരെയുള്ള പതിനഞ്ച് പതിനഞ്ച് ദിവസങ്ങളിൽ ഏതാണ്ട് രണ്ടാഴ്ചകൾക്കപ്പുറമുള്ള ദിവസങ്ങളിൽ ആഴ്ച രണ്ടാഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം തികച്ചും മാറ്റണം ഇതാണ് ഏകാദശിയുടെ പ്രത്യേകത ഒന്നുകിൽ ഉപവാസം ഇരിക്കുക അതല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുക അതല്ലെങ്കിൽ അരി ഭക്ഷണത്തിന് പകരം ഗോതമ്പ് ഭക്ഷണം കഴിക്കാം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആചാരമുണ്ടാക്കിയത് ഒരു വരിയിൽ അതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും അരി ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾക്ക് ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് മറ്റൊരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കണമെന്ന നിർദ്ദേശമാണ് ഈ ആഹാരത്തിൽ വ്യത്യാസം വരുത്തുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദക്ഷിണ ഭാരതത്തിൽ പൊതുവെ അരിഭക്ഷണമാണ് കഴിക്കുന്നത് ഏകാദശി ദിവസം അരിഭക്ഷണം ഗോതമ്പ് ഭക്ഷണമാക്കി മാറ്റണം ഉത്തര ഭാരതത്തിൽ പൊതുവെ ഗോതമ്പ് ഭക്ഷണമാണ് കഴിക്കുക ഏകാദശി ദിവസം ഗോതമ്പ് ഭക്ഷണത്തിന് പകരം അരിഭക്ഷണമാണ് കഴിക്കുക അപ്പോൾ ഭക്ഷണം മാറ്റാൻ കാരണം ശരീരത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷ്യസ് മെറ്റീരിയലുകളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഏകാദശി വ്രതം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്തത് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ വ്രതമനുഷ്ഠിക്കാറുണ്ട് ഒരു ദിവസം ഒന്നും കഴിക്കാതിരിക്കുക അതായത് ഉപവാസമിരിക്കുക അത് ഇരുപത്തിനാല് മണിക്കൂറും വേണം അതായത് ഉപവാസമാവുള്ളൂ വ്രതം വേണമെങ്കിൽ ജലപാന വ്രതം എന്നൊരു വ്രതമുണ്ട് രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കാം എന്തിനാണ് ഇങ്ങനെ വ്രതം ഇരിക്കുന്നത് മനുഷ്യന് ഭക്ഷണം കഴിക്കാനല്ലേ ജീവിക്കുന്നത് അല്ലെ ജീവിക്കാനല്ലേ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ പട്ടിണി കിടക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ആചാരത്തിലൊരു ഉത്തരമുണ്ട് ഇരുപത്തിരണ്ടടി നീളമാണ് നമ്മുടെ ഇൻഡസ്റ്റൈൻ കുടലിനുള്ളത് ഒന്ന് വലിച്ചു നീട്ടിയാൽ അത് മുപ്പത്താറടി നീളം വരും ഈ മുപ്പത്താറടി നീളം അല്ലെങ്കിൽ ഇരുപത്തിരണ്ടടി നീളമുള്ള ഈ ഇൻഡസ്റ്റൈൻ എന്ന കുടല് നമുക്ക് ജന്മത്തിൽ ക്ലീൻ ചെയ്യാൻ സാധ്യമല്ല ഹെങ്കോ പൗഡർ ഉപയോഗിച്ചോ പച്ച ഏരിയൽ ഉപയോഗിച്ചോ സർഫ് ഉപയോഗിച്ചോ ഒന്നും ഈ ഇൻഡസ്റ്റൈൻ ക്ലീൻ ചെയ്യാൻ സാധ്യമല്ല അത് ക്ലീൻ ചെയ്യാൻ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ അതിനെ കുറച്ച് നേരം വിശ്രമം കൊടുക്കുക ഒരു ഭക്ഷണ പദാർത്ഥവും ഇല്ലാതെ അകത്തുള്ളത് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആയിക്കൊള്ളും നമ്മളെപ്പോഴും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത് തിന്നാൻ വേണ്ടി ജീവിക്കുന്നവർ ജീവിക്കാൻ വേണ്ടി തിന്നുന്നവർ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ ഏത് കാറ്റഗറിയിലാണെങ്കിലും പരിധിക്കപ്പുറം ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം വ്യക്തികളും അതുകൊണ്ട് ഈ ഇൻഡസ്റ്റൈൻ ഒന്ന് വിശ്രമിക്കാൻ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് രണ്ടാഴ്ചയിലൊരിക്കൽ ഒരു ഉപവാസം ഇരിക്കുന്നത് ഉത്തമമാണ് ആ സമയത്ത് രണ്ടോ മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇൻഡസ്റ്റൈൻ ക്ലീൻ ആകുന്ന മാത്രമല്ല നമ്മളുടെ രക്തം പ്യുവർ ആവുക എന്ന ഒരു സംഭവവും കൂടി അതിനകത്ത് നടക്കും അതായത് ഉപവാസം എന്ന് പറയുന്നത് ഭംഗിയായിട്ടൊരു ഫിസിയോളജിക്കലി എഫക്റ്റീവ് ആചാരമാണ് എന്ന് അർത്ഥം അപ്പോൾ ആഹാരവുമായി ബന്ധപ്പെട്ട ആചാരം വെളുത്ത വാവിൻ്റെ ദിവസം വൈകുന്നേരം അരി ഭക്ഷണം കഴിക്കാറില്ല അരി ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം മാറ്റിക്കൊണ്ടിരിക്കുക അതിന് കാരണം അതനുസരിച്ചിട്ടുള്ള ന്യൂട്രീഷ്യസ് മെറ്റീരിയൽ നമ്മളുടെ ശരീരത്തിന് നമുക്ക് ലഭിക്കണം ഇത്ര മാത്രമേ അതിലുദ്ദേശമുള്ളൂ ഒരേ വസ്തു നിരന്തരം അകത്തേക്ക് പോകുന്നതിന് പകരം ഒരു മാറ്റം ഉണ്ടാക്കണം അതുപോലെ പണ്ട് പണ്ട് മുതൽക്ക് തന്നെ ശനിയാഴ്ച ദിവസം ഒരു നേരമെങ്കിലും ഇരുമ്പ് ചട്ടിയിൽ ഒരു കറിയെങ്കിലും വെച്ച് കഴിക്കുക എന്ന ഒരാചാരമുണ്ടായിരുന്നു ഇപ്പം അതില്ല കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അത് മാറിയിരിക്കുന്നു ഏതാചാരം ചീനച്ചട്ടി എന്ന് പറയുന്ന ഇരുമ്പ് ചട്ടിയിൽ വാഴക്കയോ ചേനയോ പയറോ കൊണ്ട് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം നിങ്ങൾ ചിലരെങ്കിലും അത് കണ്ടു കാണും ആ വരട്ടി കറുത്തിരിക്കും എന്താ കാരണം ഇരുമ്പ് ചട്ടിയിൽ ഇരുമ്പ് ഈ വരട്ടിയിൽ വരുന്നതാണ് കറുത്തിരിക്കാൻ കാരണം ഏത് ഭക്ഷണ പദാർത്ഥം പപ്പടം കാച്ചുന്നതൊഴികെ ചീനച്ചട്ടിയിൽ എന്തു ചെയ്താലും കറുത്തിരിക്കും കാരണം ഇരുമ്പ് സത്ത് ആ ഇരുമ്പ് സത്ത് ഭക്ഷണത്തിലുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഒരാഴ്ചയിൽ ഒരു നേരം കഴിച്ചാൽ ഒരാഴ്ചത്തേക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇരുമ്പ് മറ്റൊരു ഗുളികയിൽ നിന്നും കഴിക്കേണ്ടി വരില്ല അനീമിയ വളർച്ച എന്ന രോഗം കേരളീയർക്ക് പണ്ടില്ലായിരുന്നു ഇന്ന് നാൽപ്പത് ശതമാനം സ്ത്രീകൾക്ക് അനീമിയ ഉണ്ടാകാൻ കാരണം ചീനച്ചട്ടി ഭക്ഷണം നമ്മൾ വേണ്ടെന്ന് വെച്ചു അത് ആഴ്ചയിൽ ഒരിക്കൽ ഇത് ശനിയാഴ്ച തന്നെ കഴിക്കണമെന്താ തലയിലെഴുത്ത് തിങ്കളാഴ്ച കഴിച്ചാൽ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഏത് ദിവസം വേണമെങ്കിലും കഴിക്കാം ശനിയാഴ്ച ശനി എന്ന ഗ്രഹം ആ ശനി എന്ന ഗ്രഹം കറുപ്പ് എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശനി ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശനി നല്ലെണ്ണയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശനി എള്ളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ എള്ള് എണ്ണ കറുപ്പ് ഇരുമ്പ് ഇതെല്ലാം ശനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് ഓർമ്മ വരും ഇന്ന് ഒരു ദിവസം ഒരു ഭക്ഷണ പദാർത്ഥം ഹൈഡ്രോളിക് മെറ്റീരിയലുള്ള ഭക്ഷണ പദാർത്ഥം ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ അനീമിയ എന്ന രോഗമില്ലാതെയാക്കാൻ ഒരു സിദ്ധൗഷധമാണ് ചീനച്ചട്ടിയിൽ ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരില്ല പ്രൊവൈഡഡ് പച്ചിരുമ്പിൻ്റെ ചീനച്ചട്ടി ഉപയോഗിക്കരുത് ഉരുക്കിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഒരു ഡിസ്റ്റേസ്റ്റും വരില്ല കേരളത്തിൽ നാൽപ്പത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ഇന്ന് ഒരു പ്രത്യേക ഔഷധമുണ്ട് ഒരു പ്രത്യേക രോഗമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ഫൈറ്റാനിക് ആസിഡ് ഡിസീസ് എന്നാണ് എന്താ ആ രോഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ കഴിക്കുന്ന സസ്യ ആഹാരത്തിൽ നിന്ന് ഇരുമ്പ് സത്ത് വലിച്ചെടുക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് നശിക്കുക അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ഇരുമ്പ് സത്ത് ശരീരത്തിന് വലിച്ചെടുക്കാൻ സാധിക്കണില്ല അഥവാ വലിച്ചെടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വലിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളൂ അതിന് പ്രത്യേക കാരണം ഇരുമ്പിൻ്റെ അറ്റമുകൾ അല്ലെങ്കിൽ മോളിക്യൂളുകൾ വെജിറ്റബിൾസിൻ്റെ ഫൈബറുമായിട്ടൊരു ബോണ്ടേജ് ഉണ്ടാക്കും അത് സ്പ്ലിറ്റ് ചെയ്ത് ഇരുമ്പ് സത്താകത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റണില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ പറയും അനീമിക്കാണ് ഫൈറ്റാനിക് ആസിഡിൻ്റെ ഉള്ളത് കൊണ്ട് ശരീരം ഇരുമ്പ് സത്ത് വലിച്ചെടുക്കണില്ല അതുകൊണ്ട് ഗ്ലാക്സോ കമ്പനിയുടെയോ നല്ല ഏതെങ്കിലും മെഡിക്കൽ കമ്പനിയുടെയോ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള അയേൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ കഴിക്കാൻ പറയും രണ്ട് രൂപ മുപ്പത് പൈസ രണ്ട് രൂപ അൻപത് പൈസയുള്ള അയേൺ ടാബ്ലറ്റ് കഴിച്ചാൽ അതിൽ ധാരാളം അയേൺ ഉണ്ട് ധാരാളം അയേൺ കഴിക്കുമ്പോൾ കുറച്ച് അയേണെങ്കിലും വലിച്ചെടുക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടൽ അപ്പോൾ അയേൺ ടാബ്ലറ്റ് ഏത് ദിവസം നിർത്തിയോ അതിന് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇതേ രോഗം പ്രത്യക്ഷമാകാൻ തുടങ്ങും കാരണം ഈ അയൺ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്ന രോഗം ഒരു പെർമനൻ്റ് ഇൻകേപ്പിൽ കേപ്പബിലിറ്റിയാണ് ഒരു സ്ഥിരമുള്ളതാണ് അത് മാറ്റാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ക്യാപ്സ്യൂൾ കഴിച്ചോളാൻ പറയും അതിന് പകരം നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായ ആഴ്ചയിലൊരിക്കൽ ഉരുക്ക് ചീനച്ചട്ടിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിക്കുക എന്ന ആ സമ്പ്രദായം ഒന്ന് പുനരാവർത്തിച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ശ്രോതാക്കളിൽ ആർക്കെങ്കിലും ക്ഷീണം തളർച്ച വളർച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ കിതപ്പ് ശരീരവേദന ഇതുണ്ടെങ്കിൽ ഈ അയേണിൻ്റെ കുറവ് ഇരുമ്പ് സത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന സർവരോഗങ്ങൾക്കും പരിഹാരം കാണാൻ അത് ഉത്തമമായ ഒരു മാർഗമാണ് വളരെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഒരു ആചാരം എത്ര ഭംഗിയായിട്ടാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം ഇനി ഒന്നുകൂടി പറയാം കർക്കിടക മാസം ഒന്നാം തീയതി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ദിവസങ്ങൾ ഏഴ് തരത്തിലുള്ള ഇലക്കറികളാണ് കഴിക്കേണ്ടത് എന്ന് പറയാം ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു സാറേ സാറിൻ്റെ ഒരു പ്രഭാഷണത്തിൽ കർക്കിടകത്തിൽ ഒന്ന് മുതൽക്ക് ഏഴ് ദിവസം വരെ ഏഴ് തരത്തിലുള്ള എലിക്കറികളാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എലിക്കറികളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് ഇലക്കറികൾ അല്ലെങ്കിൽ ഇലക്കറികൾ ആണുള്ളത് കർക്കിടക മാസം ഒന്നാം തീയതി മുരിങ്ങ ഇല രണ്ടാം തീയതി തഴുതാമ മൂന്നാം തീയതി വെളുത്ത ചീര നാലാം തീയതി ചുമന്ന ചീര അഞ്ചാം തീയതി അറക്കീര ആറാം തീയതി ഏത് ആണോ പ്രത്യേകിച്ച് സെലക്റ്റീവ് ആയിട്ടുള്ളത് അത് ഉപയോഗിക്കാം ഏഴാം തീയതി എല്ലാ ഇലക്കറികളും ഒരുമിച്ച് ചേർത്ത് നല്ല ഒരു ഇലക്കറികളുടെ മിക്സ്ചർ കൊണ്ടുള്ള ഒരു കറി എന്തിനായി കർക്കിടക മാസത്തിൽ ഒന്ന് മുതൽക്ക് ഏഴ് വരെ ഇലക്കറികൾ കഴിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ആത്മീയത വലിയ കാരണമായിട്ടൊന്നും ഇതിനകത്തില്ല ഈ കർക്കിടക മാസത്തിൽ മിഥുനമാസം കഴിയാറാകുമ്പോൾ നല്ല മഴയുണ്ടാകുന്ന സീസൺ ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും സൂര്യപ്രകാശം ഏൽക്കാറില്ല പുറത്ത് വർക്ക് ചെയ്യാൻ സാധിക്കാറില്ല ഭക്ഷണത്തിൻ്റെ അളവ് കുറയും ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിക്കാനുള്ള ശക്തികൾ കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഭംഗിയായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് സത്ത് പ്രകൃതി വിഭവത്തിൽ നിന്ന് തന്നെ ലഭിക്കാൻ വേണ്ടിയാണ് ഈ മിഥുനം കർക്കിടക മാസങ്ങളുടെ സന്ധി ആയിട്ടുള്ള കർക്കടകം ഏഴ് ദിവസം നമ്മൾ ഇപ്രകാരം ഒരു ഉജ്ജ്വലമായ ആഹാരാധിഷ്ഠിതമായ ആചാരം അനുശാസിക്കുന്നത് അപ്പോൾ ഇലക്കറികളിൽ നിന്ന് ഇരുമ്പ് സത്ത് അകത്തേക്ക് എടുക്കാൻ ആവശ്യമായ ഒരു സ്രോതസ് നമ്മൾ ഉണ്ടാക്കുന്നു അതാണ് ആചാരത്തിൻ്റെ ഭാഗം അനവധി തരത്തിലുള്ള ആചാരങ്ങൾ ആഹാരവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ജീവിതത്തിലുണ്ട് അത്ഭുതം തോന്നും ഇതൊക്കെ എങ്ങനെയാണ് പൂർവിക ഭാരതീയർ ഡിസൈൻ ചെയ്തത് എന്ന് അതിനെല്ലാത്തിനും ഒരു ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ ആചാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സമഗ്രമായ ജീവിത വീക്ഷണത്തിൽ അവർ അനുഭവം കൊണ്ട് കണ്ടത് നമ്മളുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നു ആഹാരത്തെക്കുറിച്ച് ഇനിയും ഇനിയും ഇനിയും അനവധി എക്സ്പ്ലനേഷൻസ് നൽകാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണത്തിൻ്റെ കുറച്ച് സെറ്റുകൾ പറഞ്ഞു എന്ന് മാത്രം ഇനി വേറെ ചില ശാരീരികവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നെറ്റിയിൽ ചന്ദനം തൊടാറുണ്ട് ഈ തിരുനെറ്റിയിൽ ചന്ദനം തൊടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഒറ്റ ഉദ്ദേശമാണുള്ളത് നമ്മുടെ ശരീരത്തിൽ നൂറ്റി ഒൻപത് മർമ്മങ്ങളാണുള്ളത് സെൻസിറ്റീവ് പാർട്ടാണുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ഭാഗം ഇതാണ് ഈ വിരൽ ഒന്ന് ഞൊടിച്ചിട്ട് നേരെ നെറും നെറ്റിയിലേക്കൊന്ന് അടിച്ചാൽ അൺകോൺഷ്യസ് ആയിട്ട് താഴെ വീഴും സിംഹം ആനയെ വീഴ്ത്തുന്നത് മസ്തകത്തിൽ പറയാറുണ്ട് സെൻസിറ്റീവ് പാർട്ടാണത് ശരിക്കൊന്ന് അടിച്ചാൽ ആൾ താഴെ വീഴും ഇവിടെയാണ് നമ്മൾ ഈ ചന്ദനം പുരട്ടുന്നത് അതിൻ്റെ അർത്ഥം ചന്ദനത്തിലുള്ള സാൻറ്റലോൾ സാൻറ്റലാൽ സാൻറ്റലോൾ ഇത് നമ്മുടെ ഈ സെൻസിറ്റീവ് പാർട്ടിലടിച്ച് അത് അകത്തേക്ക് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് മെഡിസിനൽ കോമ്പോണൻ്റായ ഈ ചന്ദന തൈലത്തിൻ്റെ സ്രോതസ് നമ്മൾ നെറ്റിയിൽ തേക്കുന്നത് അത് ശരീരത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ചിട്ടാണ് അതുപോലെയാണ് പണ്ടുള്ള സുമംഗലികളായ സ്ത്രീകൾ ഇവിടെ തിരുനെറ്റിയിൽ കുങ്കുമം തൊടുന്നത് ഇപ്പോൾ പലരും സ്റ്റിക്കറാണ് ഉപയോഗിക്കുക സ്റ്റിക്കറിന് ഒരു എഫക്റ്റും ഇല്ല അല്പം പോലും പോസിറ്റീവ് എഫക്റ്റ് ഇല്ല പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് കൊണ്ട് ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് ആർക്കെങ്കിലും നോക്കുമ്പോൾ മനസ്സിലാവും അത്രമാത്രം അങ്ങനെ ചെയ്യുന്നതിന് പകരം കുങ്കുമപ്പൊട്ടാണെങ്കിൽ കുങ്കുമത്തിനൊരു പ്രത്യേകത മൈൽഡ് ഡോസിൽ അൾട്രാ വയലറ്റ് രശ്മികൾ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു കോമ്പോണൻ്റാണ് കുങ്കുമം ആ കുങ്കുമം അകത്തേക്ക് ശരിക്ക് little bit of traces of ultraviolet രശ്മികളെ പ്രവേശിപ്പിക്കും അൾട്രാ വയലറ്റ് രശ്മികളുടെ ഡോസ് കൂടിയാൽ ഡേഞ്ചറസ് ആണ് അപ്പോൾ കുറേശ്ശെ അൾട്രാ വയലറ്റ് രശ്മികൾ അകത്തേക്ക് പോവുകയാണെങ്കിൽ ശരീരത്തിന് വളരെ തലച്ചോറിന് വളരെ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുമത്രേ അപ്പം അതും ശരീരത്തിന് നന്മയ്ക്ക് ആധാരമായ ആചാരം അമ്പലത്തിൽ പോയാൽ നമ്മൾ തുളസി എടുത്ത് ചെവിയിൽ വയ്ക്കാറുണ്ട് ഖാതൻ മാംസം പിബൻ മദ്യം സിംഗച്ചന്നന്യജാതിഭി സദ്യോ ഭവതി ഭൂതാത്മാ കർണേ തുളസിധാരണാത് എന്നാണ് പറയുക എൻ്റെ ശരീരം എളുപ്പത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ചെവിയിൽ തുളസി വയ്ക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം ഒറ്റ വരിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഉത്തരം ലഭിക്കുന്ന ഉദാഹരണം പറയാൻ സാധിക്കും പണ്ട് ഹൃദ്രോഗമുള്ള വ്യക്തികൾക്ക് ഒരു പ്രത്യേക മരുന്ന് സോർബിറ്റോൾ നൈട്രേറ്റ് എന്ന മരുന്ന് പ്ലാസ്റ്ററിൽ തേച്ച് നെഞ്ചത്ത ഒട്ടിക്കുക ഇപ്പം അത് മാറി നെഞ്ചത്ത് ഒട്ടിക്കുന്നതിന് പകരം ചെറിയ ഒരു പീസ് പ്ലാസ്റ്ററിൽ സോർബിറ്റോൾ നൈട്രേറ്റ് അല്ലെങ്കിൽ വേറെ ഏത് മരുന്ന് അത് ഒട്ടിച്ച് അത് പുരട്ടിയതിന് ശേഷം ചെവിയുടെ പുറകിലാണ് ഒട്ടിക്കുക പിന്നെ ചെവിയുടെ പുറകിൽ ഒട്ടിക്കാൻ കാരണം എന്താണ് ചെവിയുടെ പുറകിലുള്ള സ്കിന്നാണ് ഏറ്റവും അബ്സോർപ്ഷൻ കപ്പാസിറ്റിയുള്ള സ്കിൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഔഷധവീര്യമുള്ള ഏതിനേയും അകത്തേക്ക് വലിച്ചെടുക്കും ഔഷധവീര്യമില്ലാത്തതിനെയും വലിച്ചെടുക്കും പകുതി വലിച്ച വീഡിയോ സിഗാറോ സിഗരറ്റോ അല്ലെങ്കിൽ കഞ്ചാവോ ചെവിയുടെ പുറകിൽ വെച്ചാൽ അതും വലിച്ചെടുക്കും അപ്പോൾ ഈ തുളസി ചെവിയുടെ പുറകിൽ വയ്ക്കുമ്പോൾ ആ തുളസിയുടെ ഔഷധ വീര്യമുള്ള ഒസിമോൾ ഒസിമീൻ എന്ന സംയുക്തം അകത്തേക്ക് വലിച്ചെടുത്ത് അത് ബ്ലഡ് സർക്കുലേഷനിൽ വന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള ഒരു ഉപാധിയാക്കി അതിനെ മാറ്റാൻ സാധിക്കും അപ്പോൾ ചെവിയിൽ തുളസി വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ഭക്തിയുടെ പ്രാർത്ഥനയുടെ ക്ഷേത്ര ദർശനത്തിൻ്റെ ആത്മീയത രണ്ട് അതിൽ നിന്ന് ഔഷധ ഗുണമുള്ള ആ വസ്തു ചെവിയിലൂടെ അകത്തേക്ക് വലിച്ചെടുക്കും അതിനകത്തൊരു സയൻസ് ഉണ്ട് നല്ല ഒരു സയൻസ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ഉജ്ജ്വലമായ ആചാരം ഇതേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയാൽ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കാറുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആൽമരത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിന് ഓസോൺ എന്ന ഓക്സിജൻ്റെ ത്രീ ആറ്റങ്ങൾ മൂന്ന് ആറ്റങ്ങൾ അടങ്ങിയ ഒരു ഗാഷ്യസ് മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് ഓസോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ആൽമരത്തിനുണ്ട് അപ്പം ആലിൻ്റെ ഇല ഉൽപ്പാദിപ്പിക്കുന്ന ഓസോൺ അതിൻ്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ രാവിലെ കുളി കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം അമ്പലത്തിലേക്ക് പ്രവേ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് ആൽമരത്തിന് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം എന്നാ പറയുക എന്തിനാ ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നത് അമ്പലത്തിൽ ഉള്ള ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ വളരെ സാവധാനത്തിൽ നടക്കണം രണ്ടാമത്തെ കണ്ടീഷൻ കൈവീശരുത് മൂന്നാമത്തെ കണ്ടീഷൻസ് പത്ത് മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കരുത് നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കാൽപാ പാദത്തിന് മുമ്പിൽ പാദം വെച്ചിട്ട് വേണം പതേ പതേ സഞ്ചലനം ആ രീതിയിൽ വേണം പ്രദക്ഷിണം വെക്കാൻ മഴ അല്ലെങ്കിൽ അതുപോലെയുള്ള കാറ്റ ശക്തിയായ കാറ്റുണ്ടെങ്കിൽ ആലുമരത്തിൻ്റെ ചുവട്ടിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഒരു ഇല്ല ഇത് ആചാരത്തിൻ്റെ ഭാഗമാണ് എന്താ അതിന് കാരണം ഈ ഓസോൺ എന്ന വാതകം വായുവിനേക്കാൾ ഡെൻസിറ്റി കൂടുതലുള്ളതാണ് അത് മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ താനെ അടിഞ്ഞുകൊണ്ടിരിക്കും ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്ന സമയം കൊണ്ട് അത്രയും ഓസോൺ വായുവിൽ കൂടെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും ഓസോൺ ഹൈ ഡോസിൽ വളരെ വിഷം നിറഞ്ഞതാണ് വിഷാംശമുള്ളതാണ് ലോ ഡോസിൽ ഓസോൺ വളരെ നല്ല ആൻറ്റി ഇൻസെക്ടിസൈഡ് ആൻറ്റി ബാക്ടീരിയോസിഡലാണ് ബാക്ടീരിയ ഈസ്റ്റ് രോഗാണുക്കൾ ഇവയെല്ലാം തടുത്തു നിർത്താൻ സാധിക്കുന്നതാണ് ഈ ലോ ഡോസിൽ ഓസോൺ എന്ന് പറയുന്ന സാധനം അത് ശ്വാസകോശത്തിലേക്ക് കയറുമ്പോൾ യഥാർത്ഥത്തിൽ ശ്വാസകോശത്തിലുണ്ടായിരിക്കാൻ സാധ്യതയുള്ള രോഗാണുക്കളെ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ ഓസോണിനുണ്ട് അതുകൊണ്ട് ശ്വാസകോശ ശുദ്ധീകരണത്തിന് ആൽമരത്തിൻ്റെ ചുവട്ടിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് പതുക്കെ സാവധാനത്തിൽ നടക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത്രയും സമയം ആൽമരത്തിൻ്റെ ചുവട്ടിൽ പ്രദക്ഷിണം വെക്കണം ഏഴ് പ്രദക്ഷിണം സാവധാനത്തിൽ വയ്ക്കുമ്പോൾ ഒരു ഏഴ് മിനിറ്റെങ്കിലും ആ എയർ അകത്തേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കും പിന്നെ കാറ്റുള്ള ദിവസം മഴയുള്ള ദിവസം വൈകിയ വേളയിൽ പ്രദക്ഷിണം വെക്കരുതെന്ന് പറയാൻ കാരണം കാറ്റടിച്ചു കഴിഞ്ഞാൽ മഴയത്തെല്ലാം ഈ ഓസോണിൻ്റെ എഫക്റ്റീവായിട്ട് അവിടെ ഉണ്ടാവില്ല അപ്പോൾ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് ആചാരങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തവർ ഓസോണിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അവർ ഓസോൺ എന്ന വാതകത്തിനെ കുറിച്ച് അവർക്ക് അറിയാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് അതിനെ നമ്മൾ ബന്ധപ്പെടുത്തിയത് അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഓസോൺ നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് പോകാൻ ആവശ്യമായ എല്ലാ കണ്ടീഷനുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് തമ്മിൽ യോജിപ്പുണ്ട് ഓസോണിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവരാണെങ്കിലും ഓസോൺ ഈ മരത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നും അത് ഇത്രയും സമയം അകത്തേക്ക് പോകുന്നു എന്നും ഇത്രയും സമയം അകത്തേക്ക് പോയാലേ പ്രയോജനമുള്ളൂ എന്നും ഉള്ള വാദം ഇവരുടെ ഈ ഒബ്സർവേഷൻ ആചാരവുമായിട്ട് നല്ല യോജിപ്പാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരാചാരമായിട്ട് അശ്വത്ഥ പ്രദക്ഷിണം നടത്തുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ് അപ്പോൾ ആഹാരവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നമ്മൾ ധാരാളം ആചാരങ്ങൾ ഇനിയും വിവരിക്കാൻ സാധിക്കും അപ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്രതങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ജന്മാഷ്ടമി ദിവസം നമ്മൾ വ്രതമെടുക്കാറുണ്ട് ആ വ്രതം ശരീരത്തിന് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് നവരാത്രി ദിവസം നിവേദ്യം മുഴുവനും പ്രത്യേക തരത്തിലുള്ള പരിപ്പുകളാണ് അതും ന്യൂട്രീഷ്യസ് മെറ്റീരിയലാണ് അപ്പോൾ ആഹാരവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ആത്മീയതയുടെ ഉപഘടകമായ ആചാരങ്ങൾ ഞാൻ നേരത്തെ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഉള്ള ആചാരങ്ങൾ അതും നമ്മളുടെ ശരീരത്തിൻ്റെ നന്മയ്ക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും യോഗയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നമ്മളുടെ ശ്വാസകോശത്തെ ശുദ്ധീകരിക്കാനും മസിൽസിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും ആരോഗ്യത്തെ ഉത്തമമായ ലെവലിലേക്ക് ഉയർത്താനും സാധിക്കുന്നു നിങ്ങൾക്കറിയാം ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹം യൂറോപ്യൻ പാർലമെൻറ്റിൽ സുദർശനക്രിയ യോഗയുടെ ഒരു മോഡിഫൈഡ് വെർഷൻ ആയിട്ടുള്ള സുദർശനക്രിയ ഭംഗിയായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത യൂറോപ്യൻ പാർലമെൻ്റ് അംഗങ്ങൾക്ക് അത് തികച്ചും നൂതനമായ ഒരു അനുഭൂതി ആയി തീർന്നിരിക്കുന്നു തീർന്നിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് യോഗ എന്ന ആത്മീയമായ ഒരു വലിയ ആചാരം യോഗ ചെയ്യാറുണ്ട് യോഗ ചെയ്യണം അത് ശുദ്ധ ആരോഗ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്താൻ ഭാരതീയർക്ക് സാധിച്ചു അതുപോലെ മന്ത്രം ചൊല്ലുന്നതിൻ്റെ മാനസിക സ്വാധീനം ഞാൻ പറഞ്ഞു ആ മാനസിക സ്വാധീനം തന്നെ ശരീരത്തിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് ബ്ലഡ് പ്രഷർ കുറയണമെങ്കിൽ മന്ത്രം കേട്ടാൽ മതി ഫിസിയോളജിക്കലി എഫക്റ്റ് ഉണ്ട് ഹാർട്ട് ബീറ്റ് നോർമലാക്കാൻ അഡ്രിനാലിൻ്റെ അളവ് നോർമലാക്കാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ചെന്നാൽ ക്യാൻസറിൻ്റെ വേദന കൊണ്ട് അസാധാരണമാം വിധം ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മുറികളിലെല്ലാം ഈ വേദത്തിൻ്റെയും കർണാടിക് മ്യൂസിക്കിൻ്റെയും കാസറ്റ് പ്ലെയറുകൾ വെച്ചിട്ടുണ്ട് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ മ്യൂസിക്കിൻ്റെ professor professor T Temple Tuttle അദ്ദേഹവും ഞാനും അങ്ങോട്ട് പോകാനുള്ള ഭാഗ്യം കിട്ടി റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ചെന്ന് പ്രൊഫസർ കൃഷ്ണൻ നായർ ഡയറക്ടറുമായി സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാ മുറികളിലും ഇതുമാതിരിയുള്ള മ്യൂസിക്കിൻ്റെ പ്ലെയർ വെക്കണം കാരണം ഈ മ്യൂസിക്കോ വേദമന്ത്രങ്ങളോ ഇതുമാതിരിയുള്ളത് കേൾക്കുമ്പോൾ ഈ രോഗികളുടെ വേദന ശമിക്കാൻ ആവശ്യമായ പെയിൻ കില്ലർ ഷെഡൈറ്റീവ് അല്ലെങ്കിൽ പെയിൻ കില്ലർ നൂറ് മില്ലിഗ്രാം കൊടുക്കുന്നതിന് പകരം ഇരുപത് മില്ലിഗ്രാം കൊടുത്താൽ മതി അപ്പം എന്താ അതിൻ്റെ അർത്ഥം ഈ മ്യൂസിക്കും ഇതേപോലെ വേദമന്ത്രവും മനസ്സിനെ സ്വാധീനിച്ച് നേരെ അത് ശരീരത്തിൻ്റെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പോൾ ശരീരത്തിന് ആരോഗ്യദായകമായ ഒരു ഉജ്ജ്വല ആചാരം തന്നെയാണ് മാനസിക നന്മയ്ക്കുതകുന്ന ആചാരത്തിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഈ മന്ത്രത്തിൽ നിന്ന് എടുക്കുന്നത് ശരീരത്തിൻ്റെ രോഗം മാറ്റാൻ ഹൈ ബി പി മാറ്റാൻ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ ഓട്ടോ സജഷനിലൂടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ നിയന്ത്രിക്കാൻ എല്ലാത്തിനും നമ്മെ സഹായിക്കുന്നത് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം ആ ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിദാനമാക്കിക്കൊണ്ടുള്ള ഒരു ആചാര സമൂഹം ഭാരതത്തിലുണ്ടായിരുന്നു ഭാരതമെമ്പാടും അത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ആചാരങ്ങളിൽ എളുപ്പത്തിൽ ജീവിതത്തിൽ പകർത്താവുന്നത് പകർത്താം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാവധാനത്തിലെങ്കിലും അത് പകർത്താൻ സാധിക്കുമോ എന്ന് നോക്കാം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് തന്നെ ഒരു ഹരമായി തീരുന്ന ഒരു ജീവിതചര്യയിലേക്ക് പോയാൽ ബുദ്ധിയുടെയും ശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും അപ്പോൾ മാനസിക നന്മയ്ക്കുതകുന്നതായ ആചാരങ്ങൾ ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളായതുകൊണ്ട് ഇവയിൽ ഒന്നിൻ്റെ എഫക്റ്റ് മറ്റൊന്നിൽ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിച്ചാൽ ശരീരത്തിൻ്റെ ആരോഗ്യം എന്നുള്ളത് ഒരിക്കലും ഒരു മിറാഷ് ആവില്ല നമുക്കത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കും അതുപോലെ സംഘർഷപൂരിതമായ ജീവിതത്തിൽ മനസ്സിൻ്റെ സ്റ്റെബിലിറ്റി ശരീരത്തിലുണ്ടാകാൻ സാധ്യതയുള്ള നൂറ്റി അൻപതിൽ പരം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഇല്ലാതെയാക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളത് നാം വ്യക്തമായിട്ട് അറിയണം അതായത് മനസ്സിന് സംഘർഷം കൂടുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക ഹൈ ബി പി ഉണ്ടാവുക ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട മറ്റു പല രോഗങ്ങളും ഉണ്ടാകുന്നത് ഈ സൈക്കോസൊമാറ്റിക് ഡിസീസിൻ്റെ തുടക്കമായിട്ടാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുക ആചാരങ്ങളിലൂടെ ശരീരത്തെ സമ്പുഷ്ടവും സമൃദ്ധവും സംതൃപ്തവുമാക്കുമ്പോൾ നല്ല ഒരു കെട്ടിടത്തിന് അതായത് നല്ല ഒരു ശരീരത്തിന് കെട്ടിടത്തിന് എപ്രകാരമാണോ സിമൻറ്റ് ഭംഗിയും ഡ്യൂറബിലിറ്റിയും നൽകുന്നത് അതേപോലെ ആരോഗ്യമുള്ള ശരീരത്തിന് ഭംഗിയും അനവധി കാലം ജീവിക്കാനുള്ള ആ ഡ്യൂറബിലിറ്റിയും നമ്മുടെ ആചാരങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആചാരങ്ങൾ ജീവിതത്തിൽ അനുശാസിക്കുന്നത് മനസ്സിൻ്റെ ശരീരത്തിൻ്റെ നന്മയ്ക്കാണ് ഇനി അടുത്ത ക്ലാസ്സിൽ സസ്യാഹാരം എന്ന ആ കൺസെപ്റ്റ് നമ്മളുടെ ശരീരത്തെ എത്രത്തോളം നന്മയിലേക്ക് നയിക്കുന്നു എന്ന് നോക്കണം ശ്രീനാരായണ ഗുരുദേവൻ ആഹാരശുദ്ധി എന്ന് പറഞ്ഞത് നല്ല ആരോഗ്യത്തിന് നാം ആശ്രയിക്കേണ്ട ഉജ്ജ്വലമായിട്ടുള്ള സസ്യാഹാരത്തെ കുറിച്ചിട്ടാണ് സമഗ്രമായിട്ടുള്ള സസ്യാഹാരത്തെക്കുറിച്ചാണ് അതിൻ്റെ ക്ലാസ്സാണ് അടുത്ത് നമ്മൾ കേൾക്കാം നിങ്ങൾക്ക് വിനീത പ്രണാമം ആചാരങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരുകയാണ് നമ്മൾ ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഫിസിയോളജിക്കലി ബെനിഫിഷ്യൽ ആചാരങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് പ്രഭാഷണങ്ങൾ ക്ലാസ്സുകൾ എടുത്തത് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് ഈ ഭക്ഷണം ഏത് തരത്തിലുള്ളതാണോ അതനുസരിച്ചായിരിക്കും ശരീരത്തിൻ്റെ ഘടന കോമ്പോസിഷൻ ഒരു വീട് പണിയാൻ ഏത് തരത്തിലുള്ള ഇഷ്ടികയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചിരിക്കും ആ കെട്ടിടത്തിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് പോലെ ബേസിക് ബിൽഡിംഗ് യൂണിറ്റാണ് ആഹാരം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന പഞ്ചശുദ്ധി എന്ന കൺസെപ്റ്റ് ശരീരശുദ്ധി രണ്ടാമത്തേത് ആഹാരശുദ്ധി ആഹാരശുദ്ധി കൊണ്ട് നമുക്ക് ഏതാണ്ട് വ്യാഖ്യാനിക്കാൻ വിവരിക്കാൻ സാധിക്കുന്നത് നല്ല സാത്വികമായ സസ്യ ആഹാരം കഴിക്കണമെന്നാണ് എന്താ സസ്യാഹാരത്തിൻ്റെ പ്രത്യേകത ഒറ്റ പ്രത്യേകതയുള്ളൂ മനുഷ്യന് പ്രകൃതി നൽകിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥം പ്രോസസ് ചെയ്ത് കുക്ക് ചെയ്ത് വേവിച്ച് കഴിക്കാവുന്നത് സസ്യങ്ങളുടെ ഇല പൂവ് കായ പഴം തണ്ട് വേര് അവയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ന്യൂട്രീഷ്യസ് മെറ്റീരിയൽസാണ് അത് ആവശ്യമുള്ളത്രയും ആവശ്യമുള്ള ഇൻ്റർവെല്ലിൽ ആരോഗ്യവും മറ്റ് രോഗാവസ്ഥയും പ്രായവും അനുസരിച്ച് കഴിക്കണമെന്നാണ് വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ആഹാരശുദ്ധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ശുദ്ധമായ ആഹാരം എന്ന് മാത്രമാണ് ആ ആഹാരത്തിൽ സസ്യാഹാരം നമ്മൾ കഴിക്കണം എന്ന് പറയാറുണ്ട് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് പണ്ട് തന്നെ ഭാരതീയർ ഇറച്ചി കഴിച്ചിരുന്നല്ലോ യാഗം നടത്തുമ്പോൾ മൃഗങ്ങളെ ഹോമിച്ച് ഇറച്ചി കഴിച്ചിരുന്നു ഒന്ന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഉത്തരമേ അതിന് നൽകാനുള്ളൂ പണ്ട് ഭാരതീയർ നൽകിയിരിക്കുന്ന എല്ലാ ആചാരങ്ങളും ജീവിതത്തിൽ പകർത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും പകർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധവുമാണ് എന്താ കാരണം ദേശവും കാലവും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ആചാരങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു താതസ്യ കൂപോയമിതി ബ്രുവാണ കാ പുരുഷക്ഷാരജലം പിപതി അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് ആ കിണറ്റിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കേണ്ട ആവശ്യമില്ല പൂർവീക ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പാടെ ജീവിതത്തിൽ പകർത്താൻ ആര് ശ്രമിച്ചാലും അത് അബദ്ധമായിരിക്കും യേശുദേവൻ പറഞ്ഞിരിക്കുന്നത് മുഴുവനും നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് പകർത്താൻ സാധിക്കും മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നതെല്ലാം ഏഴാം നൂറ്റാണ്ടിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇന്ന് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കും ശ്രീരാമനോ ശ്രീകൃഷ്ണനോ പറഞ്ഞിരിക്കുന്നത് അപ്പാടെ ഇന്ന് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ അത് എന്തൊരബദ്ധമായിരിക്കും സംഭവിക്കുക പിന്നെ എന്തിനാ നമ്മൾ പൂർവിക എഴുതിയ പുസ്തകങ്ങൾ വായിക്കുന്നത് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന കുറവുകൾ നികത്താൻ വേണ്ടി പഴയ നന്മകൾ സ്വീകരിക്കാനാണ് പണ്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നത് അത് തന്നെ അതേപോലെ പകർത്തുകയല്ല ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തണം ചിലത് ചേർക്കണം ചിലത് കളയണം ഇതെല്ലാമാണ് അതിനകത്ത് ആവശ്യമുള്ളത് അതുകൊണ്ട് പൂർവിക ഋഷിവര്യന്മാർ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചു എന്നുള്ള ന്യായീകരണത്തിൽ നമ്മൾ കഴിക്കുന്നതിൽ അർത്ഥമില്ല ഇന്നത്തെ ലോകം അംഗീകരിക്കുന്നത് പിന്നീട് പിന്നീട് വന്ന ഭാരതീയ ഋഷിവര്യന്മാർ ജീവിതത്തിൽ പകർത്തിയതാണ് സസ്യാഹാരം എന്ന് പറയുന്നത് അപ്പൊ സസ്യങ്ങൾക്ക് ജീവനില്ലേ മൃഗങ്ങളെ പോലെ ജീവനുണ്ടായിരിക്കാം ജീവനില്ലായിരിക്കാം നമ്മുടെ ഉത്തരം സസ്യങ്ങളുടെ വിഭവങ്ങൾ എടുത്ത് ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു പശുവിനെയോ എരുമയെയോ കൊന്ന് അതിൻ്റെ ഇറച്ചിയെടുത്ത് ഭക്ഷണം പാകം ചെയ്യുന്നത് എങ്കിൽ അത് രണ്ടും ഒരേപോലെയാണ് ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യുക്തം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് അതാരും തടഞ്ഞിട്ടില്ല ഭാരതത്തിൽ അങ്ങനെ തടയാൻ ഒരു കാരണവശാലും ഒരു സർക്കാരും മുമ്പോട്ട് വരികയുമില്ല എന്ന് നിങ്ങൾക്കറിയാം പിന്നെ എന്തിനാണ് സസ്യാഹാരം നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സസ്യാഹാരം വേണമെന്ന് ആചാരത്തിൽ നിർബന്ധിക്കുന്നത് ഒറ്റ കാരണം മനുഷ്യ ശരീരത്തിന് രോഗങ്ങളില്ലാതെയാക്കാൻ ആരോഗ്യം നിലനിർത്താൻ ഉത്തമവും സമീകൃതവുമായ ആഹാരങ്ങൾ എല്ലാം ഈ സസ്യ വിഭവങ്ങളിൽ നിന്ന് നമുക്കുണ്ടാക്കാൻ സാധിക്കും അതിലൊന്നാമത്തേത് എല്ലാ വൈറ്റമിനുകളും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് സസ്യാഹാരമില്ലാതെ ശരീരത്തിന് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോമ്പൻസേറ്റ് ചെയ്യാൻ സാധ്യമല്ല രണ്ട് സസ്യങ്ങളിൽ മാത്രമാണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റ് ശരീരത്തിൽ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് പുഷ്പം പോലെ അറിയാവുന്ന സയൻസാണ് ഏത് മാംസാഹാരത്തിലും സാച്ചുറേറ്റഡ് ഫാറ്റാണുള്ളത് അതിൻ്റെ മെൽട്ടിംഗ് പോയിൻ്റ് നമ്മളുടെ ശരീരത്തിലെ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണ് ആ സാച്ചുറേറ്റഡ് ഫാറ്റും കൊളസ്ട്രോളും ചേർന്നുണ്ടാകുന്ന എസ്റ്റർ ബ്ലഡ് പ്രഷർ കൂട്ടാൻ അതുപോലെ ഹാർട്ടിനകത്ത് നിന്ന് രക്തം കുഴലുകൾ വഴിക്ക് പോകുമ്പോൾ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ അതുപോലെ ആ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ എല്ലാം അനിമൽ ഫാറ്റാണ് സഹായിക്കുന്നത് അനിമൽ ഫാറ്റിൽ നിന്നാണ് ഇതുണ്ടാവുന്നത് കൊളസ്ട്രോള് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോയിസണസ് മെറ്റീരിയൽ ആണെന്ന് ധരിക്കരുത് തൊള്ളായിരത്തി അൻപത് മില്ലിഗ്രാം കൊളസ്ട്രോള് ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് വേണം അത് ശരീരം ഉണ്ടാക്കുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ ശരീരത്തിന് അറിയാം അത് നശിപ്പിക്കാൻ ശരീരത്തിന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് പരിധിക്കപ്പുറം കൊളസ്ട്രോൾ വളരുന്നത് അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഒന്നാമത്തെ കുറവ് അത് സാച്ചുറേറ്റഡ് ഫാറ്റ് രണ്ടാമത്തേത് അതിൽ പരിധിക്കപ്പുറം കൊളസ്ട്രോൾ ഉണ്ട് മൂന്നാമത്തേത് ഈ മൃഗങ്ങളുടെ രക്തത്തിൽ ഉള്ളതായ ഇരുമ്പ് സത്ത് ഹീമോഗ്ലോബിൻ അടങ്ങുന്ന രക്തം നമ്മളുടെ ഭക്ഷണത്തിലൂടെ അകത്തേക്ക് പോകുമ്പോൾ പരിധിക്കപ്പുറമാണ് ഇരുമ്പ് ശരീരത്തിൽ കയറുന്നത് റെഡ് ബ്ലഡ് ഡിസീസ് എന്ന രോഗത്തിന് അത് കാരണമാകുന്നു നാലാമത്തേത് ഒന്നല്ല രണ്ടല്ല എണ്ണിപ്പറഞ്ഞ തീരാത്തത്രയും പ്രശ്നങ്ങളിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ മൃഗങ്ങളും കഴിക്കുന്ന ഫോഡർ കാലിത്തീറ്റ എന്ന് പറയുന്നത് വൈക്കോല് പുല്ല് അതുമായി ബന്ധപ്പെട്ടതാണ് അത് മുഴുവനും പെസ്റ്റിസൈഡ് തളിച്ചിട്ടാണ് ഈ കൃഷി നടത്തുന്നത് കീടനാശിനികൾ ഈ കീടനാശിനികൾ ആവിയായി പോവില്ല അത് ആ പുല്ലിൽ തന്നെ ഉണ്ടായിരിക്കും ആ പുല്ല് ഈ മൃഗങ്ങൾ കഴിക്കുമ്പോൾ ഈ കീടനാശിനി മുഴുവനും ശരീരത്തിനകത്തേക്ക് വലിച്ചെടുത്ത് അത് മൃഗങ്ങളുടെ ഇറച്ചിയിലും ഫാറ്റിലും ഉണ്ടാകും അതിനൊരു പ്രത്യേക പേരുണ്ട് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയും അപ്പോൾ ശരീര മൃഗങ്ങളുടെ മാംസം ഈ പെസ്റ്റിസൈഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നാം കഴിക്കുന്ന ബീഫിലുള്ളത് കാരണം തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന എല്ലും തോലുമായിട്ടുള്ള ഈ പശുക്കൾ അല്ലെങ്കിൽ കാളകൾക്ക് കൊടുക്കുന്നത് ഏറ്റവും മോശമായ തരത്തിലുള്ള കാലിത്തീറ്റയാണ് അതിലെ രോഗാണുക്കൾ അതിലെ പെസ്റ്റിസൈഡ് അതിലുണ്ടാകാവുന്ന മറ്റുള്ളതെല്ലാം ഈ ഇറച്ചിയിലുണ്ട് ഇതും പകുതി വേവിച്ചോ മുഴുവനും വേവിച്ചോ ശരീരത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് യൂണിറ്റ് അടിസ്ഥാനപരമായ കൺസ്ട്രക്റ്റിംഗ് യൂണിറ്റിന് അസാധാരണമാം വിധം രോഗ അട്രാക്ഷൻ രോഗത്തിന് അത് വിധേയമാകുന്നു മാത്രമല്ല നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ഈ പശുക്കളും കാളകളും റോഡ് സൈഡിലുള്ള മഴ വെള്ളം അല്ലെങ്കിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ചെളി വെള്ളമാണ് കുടിക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അല്പം മോശമായത് കുടിച്ചാൽ ഡിസൻട്രി മുതൽക്ക് ഏതെല്ലാം രോഗങ്ങളാണ് മനുഷ്യന് വരുന്നത് എന്ന് ചിന്തിക്കാൻ സാധ്യമല്ല ഇത് പശുവിനെ സംബന്ധിച്ചിടത്തോളവും ബാധകമാണ് പിന്നെ അത് പുറത്ത് പറയുന്നില്ല അതിന് പറയാൻ സാധ്യമല്ല അതിൻ്റെ ഇറച്ചിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ മുപ്പത്തിയേഴ് തരത്തിലുള്ള മഹാരോഗങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കുണ്ടാകുന്നത് ഈ പശു ഇറച്ചി കഴിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഇറച്ചി എന്ന വസ്തുവിൽ നിന്ന് തന്നെ എത്രയെത്ര രോഗാണുക്കളാണ് രോഗങ്ങളാണ് നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കില്ല ഇത് ഒരു വശം രണ്ടാമതൊരു വശം മനുഷ്യൻ്റെ മനസ്സ് അവൻ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിരിക്കുന്നു എപ്പോഴെല്ലാമാണോ ഈ ഇറച്ചിയും ഇതുപോലെ ഉള്ള രക്ത പങ്കിലമായതും കഴിക്കുന്നത് അവർക്ക് ക്രൂരത ടെററിസം ഇതെല്ലാം സ്വാഭാവിക ലാഘവത്തോടുകൂടി ചെയ്യാൻ സാധിക്കും അത് അത്ഭുതകരമായ ഒരു നെഗറ്റീവാണ് പ്രൊഫസർ വിൻബർഗ് എന്ന ശാസ്ത്രജ്ഞൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം സിംഹം കരടി പുലി ചെന്നായ കുറുക്കൻ തുടങ്ങിയ വന്യജീവികൾക്ക് അത് സ്വതവേ കഴിക്കാറുള്ള മാംസാഹാരങ്ങൾക്ക് പകരം സസ്യാഹാരങ്ങൾ കൊടുത്തൊരു പത്തറുപത് ദിവസത്തേക്ക് നമ്മൾ ഭാരതീയർ കഴിക്കുന്ന മാതിരിയുള്ള സസ്യാഹാരം കൊടുത്തു അറുപത് ദിവസം കഴിഞ്ഞ് ഈ സിംഹത്തിനെയും പുലിയെയും കരടിയെയും എല്ലാം കൂട്ടിൽ നിന്നഴിച്ച് ഇതെങ്ങനെ പെരുമാറുന്നു എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കി അദ്ദേഹം പറയുന്നത് ഈ മൃഗങ്ങളെല്ലാം അസാധാരണമാം വിധം ശാന്തരായി അവരെ നിയന്ത്രിക്കാൻ ഈ ഇലക്ട്രോഡുകൾ സർക്കസ് കൂടാരത്തിൽ സിംഹത്തിനെ നിയന്ത്രിക്കുന്നത് ഇലക്ട്രോഡ് ഹൈ ടെൻഷൻ വയറുള്ള ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന കമ്പി ഉപയോഗിച്ചിട്ടാണ് ഈ സസ്യാഹാരം കഴിച്ച വന്യജന്തുക്കളുടെ സ്വഭാവത്തിലെ പെരുമാറ്റത്തിലെ ശാന്തത വളരെ ശാന്തമായ മാറ്റം അവരിൽ ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം തന്നെ വിവരിക്കുന്ന ആ പുസ്തകത്തിൽ പറയുന്നു മനുഷ്യനിലും ഈ മാറ്റമുണ്ടാകാൻ ശുദ്ധമായ സസ്യാഹാരം ഏറ്റവും നല്ലതാണ് അപ്പം നമ്മളുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് ആഹാരശുദ്ധി എന്ന് പറയുന്നത് അടുത്തത് ഏറ്റവും അധികം unsaturated fatty acid saturated fatty acid ഉള്ളത് മൃഗക്കൊഴുപ്പിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ശരീരത്തിന് ആവശ്യമുണ്ട് ഏറ്റവും കുറഞ്ഞത് പതിനെട്ട് ഗ്രാം അൺസാച്ചുറേറ്റഡ് ഫാറ്റെങ്കിലും ഒരു ദിവസം നമ്മളുടെ ശരീരത്തിൽ വേണം ചിലർ ചില കണക്ക് പ്രകാരം മുപ്പത്തഞ്ച് ഗ്രാമെങ്കിലും വേണം അത് നമുക്ക് ലഭിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ സസ്യ ആഹാരം കഴിക്കാം ഒരു മൃഗത്തിൻ്റെ ഫാറ്റിൽ നിന്നും നമ്മളുടെ ശരീരത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കോമ്പോണൻറ്റുകളായ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ലഭിക്കുന്നില്ല അത് സസ്യങ്ങളെ മാത്രം ആശ്രയിക്കണം ആ സസ്യങ്ങളെ ആശ്രയി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സസ്യാഹാരമാണ് മനുഷ്യൻ്റെ സമഗ്ര ആഹാരങ്ങൾക്ക് ആഹാരത്തിന് നിദാനമായിട്ടുള്ളത് അടുത്തത് എല്ലാ സസ്യാഹാരത്തിലും വളരെ ഉയർന്ന അളവിൽ ഫൈബർ അഥവാ നാരുകളുണ്ട് ഈ ഫൈബർ എത്രത്തോളം നമ്മളുടെ ശരീരത്തിന് ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ പോകുന്നുവോ അത്രയും അധികം സാധ്യത ഇൻഡസ്റ്റൈൻ ക്യാൻസർ ഇല്ലാതെയാക്കാൻ സാധിക്കും സാധ്യതയുണ്ട് അമേരിക്കൻ യൂറോപ്യൻ കൺസെപ്റ്റ് അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോളൺ ക്യാൻസർ ഇൻഡസ്റ്റൈൻ ക്യാൻസർ ഉള്ളത് മാംസാഹാരം കഴിക്കുന്നവർക്കാണ് ഈ കുടൽ ശുദ്ധീകരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഫൈബർ ധാരാളമുള്ള ഭക്ഷണം കഴിക്കുക മറ്റൊരർത്ഥത്തിൽ സസ്യാഹാരം കഴിക്കുക നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ മാംസത്തിൽ മുട്ടയിൽ ഒന്നിലും അല്പം പോലും ഫൈബർ ഇല്ല അതുകൊണ്ട് അതിൽ കുറേ ഭാഗം ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇൻഡസ്റ്റൈൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേ സമയത്ത് സസ്യാഹാരം കഴിക്കുന്നവർക്ക് ഇൻഡസ്റ്റൈൻ ക്യാൻസറിൻ്റെ സാധ്യത വളരെ വളരെ കുറവാണ് ഒന്നുകൂടി ഓർക്കുക സസ്യാഹാരത്തിൽ ഒരെണ്ണത്തിലും അല്പം പോലും കൊളസ്ട്രോൾ ഇല്ല അനിമൽ പ്രോഡക്റ്റ് അതിലെല്ലാത്തിലും കൊളസ്ട്രോൾ ഉണ്ട് അനിമൽ പ്രോഡക്റ്റിൽ മാത്രമേ കൊളസ്ട്രോൾ ഉള്ളൂ അത് തൈരിലുണ്ട് പാലിലുണ്ട് വെണ്ണയിലുണ്ട് മുട്ടയിലുണ്ട് നെയ്യിലുണ്ട് അതല്ലാതെ ഒരു ചെടിയുടെയും ഇലയിലോ പൂവിലോ കായിലോ തണ്ടിലോ വേരിലോ ഒന്നിലും തന്നെ കൊളസ്ട്രോൾ ഇല്ല കൊളസ്ട്രോൾ നേരിട്ട് മൃഗക്കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ ഉൾപ്പെടെയുള്ള മൃഗക്കൊഴുപ്പുകളിലെ കൊളസ്ട്രോൾ ഉള്ളൂ അപ്പോൾ സസ്യാഹാരം നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നാം കഴിക്കണമെന്ന് പറയുമ്പോൾ ആധുനിക ശാസ്ത്രത്തിന് നൽകാവുന്ന അനവധി അനവധി സപ്പോർട്ടുകൾ അതിന് ഉപോത്ബലകമായ കാരണങ്ങൾ ഇന്നത്തെ ബയോ കെമിസ്ട്രിക്ക് നിരത്തിവെക്കാനായിട്ടുണ്ട് മാത്രമല്ല ഏത് തരത്തിലുള്ള സ്റ്റിറോളാണ് സസ്യങ്ങൾക്കുള്ളത് ഫൈറ്റോസ്റ്റിറോൾ എന്നറിയപ്പെടുന്ന ഒരു തരത്തിലുള്ള സ്റ്റിറോൾ കൊളസ്ട്രോളിൻ്റെ ഒരു വകഭേദമാണ് ഫൈറ്റോസ്റ്റിറോൾസ് ഫൈറ്റോസ്റ്റെറോൾസ് ശരീരത്തിന് ഏറ്റവും ഉത്തമമാണ് ഒരു തരത്തിലും ശരീരത്തിന് നെഗറ്റീവ് ഉണ്ടാക്കുന്നതല്ല അത് സസ്യാഹാരത്തിൽ ധാരാളമുള്ളത് കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് നശിച്ചു പോകാത്തത് കൊണ്ടും നമ്മൾ കഴിക്കുന്ന തൈരിലോ പാലിലോ ഉള്ളതായ അല്ലെങ്കിൽ മറ്റ് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരുണ്ടെങ്കിൽ അതിനകത്തുള്ള കൊളസ്ട്രോള് ശരീരം വലിച്ചെടുക്കാതെ തടഞ്ഞു നിർത്താൻ സസ്യാഹാരത്തിന് സാധിക്കുമെന്നുള്ള അഡ്വാൻറ്റേജ് കൂടി സസ്യാഹാരത്തിലുണ്ട് അപ്പോൾ സസ്യാഹാരം കഴിക്കണമെന്ന് പറയുമ്പോൾ അത് മതത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു ഒബ്സർവേഷൻ അല്ല പ്യുവർ ബയോകെമിസ്ട്രിയാണ് സസ്യാഹാരത്തിന് അകത്തുള്ളത് മാത്രമല്ല മാംസാഹാരം പരിധിക്കപ്പുറം കഴിക്കുന്നു എന്ന് വിചാരിക്കാം നമ്മളുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തഞ്ച് ഗ്രാമിനും നാൽപ്പത്തഞ്ച് ഗ്രാമിനും ഇടയ്ക്കാണ് അതിൽ കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിലുണ്ടെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞേ മതിയാവും ശരീരത്തിന് എടുക്കാൻ സാധ്യമല്ല ഒരു കുടത്തിൽ ടാപ്പ് തുറന്ന് കുടം ചുവട്ടിൽ വെക്കുകയാണെങ്കിൽ തുറന്ന് വെക്കുകയാണെങ്കിൽ ആ കുടം നിറയുന്നത് വരെ വെള്ളം വരും വീണ്ടും വെള്ളം ഒഴിച്ചാൽ അത് പുറത്തേക്ക് പോകും അതുപോലെ തന്നെയാണ് ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിഞ്ഞ ആവശ്യമുള്ള അത്രയും പ്രോട്ടീൻ മാത്രമേ ശരീരം വലിച്ചെടുക്കുള്ളൂ ബാക്കിയുള്ളത് പുറത്തേക്ക് കളയണം ആ കളയുന്ന പ്രക്രിയ മിക്കവാറും നടക്കുന്നത് കിഡ്നി വഴിക്ക് ഫിൽട്ടർ ചെയ്തിട്ടാണ് ആ കിഡ്നിയിൽ ഈ പ്രോട്ടീൻ മെറ്റീരിയൽസ് പലപ്പോഴും ബ്ലോക്കായിട്ട് തടഞ്ഞു നിർത്തിയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് അത് ഈ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം എന്ന് പറയുന്നത് മാംസാഹാരം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഒഴിവാക്കേണ്ട ഒരു ഘടകമായതുകൊണ്ട് ഏത് വികസിത രാഷ്ട്രങ്ങളിലെ യൂണിവേഴ്സിറ്റിയിൽ ചെന്നാലും ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും the vegetarian society of Cleveland university welcomes you the vegetarian club of Ohio university welcomes you the vegetarian university vegetarian students association of Berlin university welcomes you ഇപ്പോൾ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് മോഡേൺ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും പല വെജിറ്റേറിയൻസും ഇന്ന് നോൺ വെജിറ്റേറിയൻസിലേക്ക് പോകുന്നു പക്ഷെ അത്ഭുതകരമായ കാഴ്ച ഉത്തര കേരളത്തിലെ മലബാർ ഏരിയയിൽ ഏറ്റവും അധികം ബീഫും മറ്റും കഴിച്ചിരുന്നവർ വളരെ പെട്ടെന്ന് പ്യുവർ വെജിറ്റേറിയനിസത്തിലേക്ക് മാറി ഇന്ന് കേരളത്തിലെ വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കാൻ കാരണം നോൺ വെജിറ്റേറിയൻ്റെ തിക്തബലം അറിഞ്ഞവർ ഒരു വളരെ എളുപ്പത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വെജിറ്റേറിയനിസത്തിൻ്റെ ബയോ കെമിസ്ട്രി ഇപ്പോൾ പറയാൻ കാരണം എന്താണ് എല്ലാ ആചാരങ്ങളുടെയും ശാസ്ത്രം വിവരിക്കുന്നതോടൊപ്പം ഈ ആഹാരം എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം അതിനകത്ത് അന്നം ബ്രഹ്മേതി വിജാനാത് ആഹാരം ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ആ ആഹാരം ശുദ്ധമായിരിക്കണം ശുദ്ധമായ ആഹാരം മാത്രമേ ശുദ്ധമായ ശരീരത്തിന് നിദാനമാവുകയുള്ളൂ മാത്രമല്ല ആഹാരം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കാം പത്തറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു പോത്ത് അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ നാല് കാല ഒരുമിച്ച് കൂട്ടി കെട്ടിയിട്ട് അതിനെ മറച്ചിട്ടിട്ട് അതിൻ്റെ കഴുത്തിലൂടെ ഒരു കത്തി ഇങ്ങനെ ആഴ്ന്നിറക്കുകയാണ് നല്ല കട്ടിയുള്ള തൊലി മുറിച്ച പശുവിൻ്റെ കഴുത്തറക്കാൻ ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വേണം ആ സമയമെല്ലാം അസഹനീയമായ വേദന അനുഭവിച്ച് അത് കയ്യും കാലും ഇട്ടടിച്ച് പതിമൂന്ന് ലിറ്റർ ചോര ആ ഭാഗത്ത് തെറിച്ച് വീണ് അതിൻ്റെ കണ്ണെല്ലാം പുറത്തേക്ക് തള്ളി നാക്ക് പുറത്തേക്ക് തള്ളി അതിൻ്റെ മൂക്കുകയറും കാലുമെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് അറത്ത് അതിൻ്റെ ജീവൻ പോകുന്ന ഒന്നര മണിക്കൂർ സമയം അതനുഭവിക്കുന്ന വേദന ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ ഇറച്ചി ഉപ്പ് തേച്ച് മുളക് തേച്ച് അത് എണ്ണയിൽ വറുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് ഒന്ന് ചിന്തിക്കാൻ ഈ പശുവിൻ്റെ കഴുത്തിലൂടെ പോയ കത്തി പോത്തിൻ്റെ കഴുത്തിലൂടെ പോയ കത്തി നിങ്ങളുടെ കഴുത്തിലൂടെയാണ് പോയത് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട നിങ്ങളുടെ മക്കളോ ഭാര്യയോ ഭർത്താവിൻ്റെയോ കഴുത്തിലൂടെയാണ് ഈ കത്തി പോയതെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം എത്രയുണ്ടായിരിക്കും എന്ന് ചിന്തിക്കുക ഇത് ഒരു തരത്തിലൊരു ആത്മീയ വീക്ഷണമാണ് ഞാൻ അനുഭവിക്കുന്ന വേദന അത് സ്വയം ഒന്ന് ചിന്തിക്കുന്നു മറ്റൊരാളുടെ വേദന മറ്റൊരു ജീവിയുടെ വേദന എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ ആവാഹിച്ചെടുക്കുന്ന വേളയിൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എത്ര കഠിനമായിരിക്കും ആ വേദന ആ വേദന സഹിച്ച ആ മൃഗത്തിൻ്റെ ശാപത്തോടു കൂടിയാണ് ഈ ശരീരം നമ്മളുടെ ജീ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് ആ പതിമൂന്ന് ലിറ്റർ ചോര തെറിച്ച് കോടാലി കൊണ്ട് അതിനെ വെട്ടി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ആ ഭീകരമായൊരു കാഴ്ച രക്തപങ്കിലമായൊരു കാഴ്ച കണ്ണ് തുറന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാരണവശാലും ഇറച്ചി കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അപ്പം ശരീരത്തിന് ഇറച്ചിയുടെ ആവശ്യമില്ല അത് വെറും നാക്കിന് ടേസ്റ്റ് ഉണ്ടാക്കാൻ മാത്രമുള്ളതാണ് മനുഷ്യ ശരീരത്തിന് ഏറ്റവും ഉത്തമമായത് സസ്യാഹാരമാണ് എന്ന് ഇന്നലെ വരെ സസ്യേതര ആഹാരം മാംസാഹാരം മാത്രം കഴിച്ച ലോകത്തിലെ അതിപ്രഗത്ഭരായ ശാസ്ത്രമണ്ഡലത്തിൽ അവസാനത്തെ വാക്ക് പറയാൻ കഴിവുള്ള അമേരിക്കയും ഇംഗ്ലണ്ടും കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും അടിവരയിട്ട് പറയുന്നു ടു വേർഡ്സ് വെജിറ്റേറിയനിസം എന്ന് അങ്ങനെ ലോക ജനത സസ്യാഹാരത്തിലേക്ക് മാറുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഭാരതീയ സമൂഹം സസ്യാഹാരത്തിലേക്ക് മാറണം ശരീരം അതനുസരിച്ച് ശുദ്ധമാകും ആഹാരം ശുദ്ധമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരീരം ശുദ്ധമാകും വികാര വിചാരങ്ങൾക്ക് നിയന്ത്രണം സാധിക്കും ഈ മാംസാഹാരത്തോടൊപ്പം തന്നെ അനവധി വ്യക്തികൾ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ട് അതും ഒഴിവാക്കണം എന്താ കാരണം ഈ ശരീരം ഒരു ക്ഷേത്രമാണ് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ ഈ ജീവൻ എന്ന് പറയുന്ന ആത്മചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് മൃഗങ്ങളുടെ ശവശരീരം കൊണ്ടല്ല ലഹരി പദാർത്ഥത്തിൻ്റെ തിളപ്പ് കൊണ്ടല്ല അതുപോലെയുള്ള നെഗറ്റീവുകൾ കൊണ്ടല്ല ശരീരം പടുത്തുയർത്തേണ്ടത് അത് ക്ഷേത്രം പടുത്തുയർത്താൻ ആവശ്യമായ നന്മ നിറഞ്ഞ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പോലെ നന്മ നിറഞ്ഞ ആവശ്യത്തിനുള്ള സസ്യാഹാരവും പാല് എണ്ണ തൈര് ഇതൊന്നും ഒരു മൃഗത്തിനെയും വധിച്ച് വേദന വേദനിപ്പിച്ച് നാം എടുക്കുന്നതല്ല അപ്പം മൃഗങ്ങളെ വേദനിപ്പിക്കാതെ വധിക്കാതെ കൊല്ലാതെ ലഭിക്കുന്ന സാധനങ്ങളും പിന്നെ സസ്യാഹാരവും കൂടി നാം കഴിക്കാൻ തയ്യാറാകുമ്പോൾ അതിനകത്ത് ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ഘടകങ്ങൾ എന്ന ബയോകെമിസ്ട്രിയും ഈ ജീവൻ ശരീരം വിട്ടു പോകുമ്പോൾ ആ മൃഗം അനുഭവിക്കേണ്ട വേദനയുടെ പരമകാഷ്ട എന്ന ആത്മീയത ആ ആത്മചൈതന്യത്തെ വേദനിപ്പിക്കുന്നു എന്ന അതും കൂടി ഒഴിവാക്കാൻ സാധിച്ചാൽ ഈ സസ്യാഹാരമാണ് ഏത് നന്മ നിറഞ്ഞ ജീവിതത്തിനും നാം പാലിക്കേണ്ടത് നാം സ്വീകരിക്കേണ്ടത് ജീവിതത്തിൻ്റെ ചര്യയാക്കി മാറ്റേണ്ടത് എന്നും ഓർമ്മിക്കാം നാം ഏത് ന്യായീകരണം പറഞ്ഞും നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു ന്യായീകരണവും പറയാതെ തന്നെ നിങ്ങൾക്കത് കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആരും അതിനെതിരുണ്ടാവില്ല ഈ ആചാരങ്ങളുടെ ഭാഗമായിട്ട് വെജിറ്റേറിയനിസത്തിലേക്ക് വരണമെന്ന് പറയാൻ കാരണം പഞ്ചശുദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുദ്ധിയാണ് സസ്യാഹാരം എന്ന് പറയുന്നത് അത് ശ്രീ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന സന്ദേശം കൂടാതെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ സാത്വിക ആഹാരം ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് സുദീർഘമായ വിവരണം നൽകിയിട്ടുണ്ട് രാജസീക ആഹാരമേത് ഏത് താമസിക ആഹാരം ഏത് നമ്മളെ നമ്മളെപ്പോലെ സാധാരണ ജോലി ചെയ്യുന്നവർ സാധാരണ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സസ്യാഹാരം ധാരാളം മതിയാകും ഒരു പക്ഷേ കാർഗിലിലോ അല്ലെങ്കിൽ ലഡാക്കിലോ ഹിമാലയത്തിൻ്റെ മുകളിലോ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജീവിതത്തിലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ശരീരത്തിന് ഒരു പക്ഷേ നോൺ വെജിറ്റേറിയൻ കഴിക്കേണ്ടി വരികയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്കത് ന്യായീകരിക്കാൻ സാധിക്കും ഒരു തെറ്റുമില്ലാതെ ന്യായീകരിക്കാം കാരണം ശരീരം ഏൽക്കുന്ന ആ പ്രതിരോധ കാലാവസ്ഥയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ അതാവശ്യമായിരിക്കാം നമ്മളെപ്പോലെ സാധാരണ കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടുന്നവർ ആത്മീയതയിലൂടെ അല്പമെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർ ശാന്തമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർ നന്മകൾ ചെയ്യാനും കേൾക്കാനും കാണാനും ചിന്തിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അനവധി നന്മകൾ സ്വീകരിക്കുന്നതോടൊപ്പം ഈ ഒരു നന്മ കൂടി ആഹാരത്തിൽ സാവധാനത്തിൽ മാറ്റമുണ്ടാക്കിയിട്ട് ശരീരത്തിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാക്കിയിട്ട് നൂറ്റി അൻപതിൽ പരം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഉൾപ്പെടെയുള്ള നൂറ്റി അൻപതിൽ പരം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നാൽപ്പത്തി എട്ട് ശതമാനം റേറ്റ് ഓഫ് ഇൻക്രീസ് ഉള്ള ഹാർട്ട് അറ്റാക്ക് പ്രോബ്ലം കേരളത്തിലുള്ളത് ഇരുപത്തെട്ട് ശതമാനം റേറ്റ് ഓഫ് ഇൻക്രീസ് ഉള്ള ക്യാൻസർ രോഗങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒഴിവാക്കിയിട്ട് രോഗങ്ങളിൽ നിന്ന് മാനസിക സംഘർഷത്തിൽ നിന്ന് ശരീരത്തിൻ്റെ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് മാറുമ്പോഴാണ് ആചാരത്തിൻ്റെ ഭാഗമായ പഞ്ചശുദ്ധിയിൽ ഒന്നായ ആഹാരശുദ്ധിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് അപ്രകാരം ശുദ്ധമായ ആഹാരം ശുദ്ധമായ ശരീരത്തിന് കാരണമാകും ശുദ്ധമായ ശരീരം ശുദ്ധമായ മനസ്സിനും ചിന്തയ്ക്കും കാരണമാകും അത് നല്ല ശരീര മനസ്സിൻ്റെ സംയോജനത്തിനും ജീവിതത്തിനും കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആചാരങ്ങളിൽ ശരീരത്തിൻ്റെ നന്മയ്ക്കുതകുന്ന ആചാരങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞു ഇനി നമ്മൾ കുടുംബ ഭദ്രതയ്ക്കുള്ള ആചാരങ്ങളെക്കുറിച്ചായിരിക്കും അടുത്ത ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് വിനീത പ്രണാമം Namaskar.